നിന്ന് ഇരുപത് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നത് എന്തെല്ലാം ഞാൻ ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ചെയ്യാൻ പ്രവർത്തിക്കാൻ കർമ്മനിരതരാകാൻ അവസരം കിട്ടുമ്പോഴെല്ലാം കർമ്മനിരതനാവാതെ ജീവിച്ച നമ്മള് കാലചക്രം തിരിയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോ കരയും ഈശ്വര നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ ദുഃഖിക്കേണ്ടി വരരുത് എന്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങൾക്ക് കർമ്മനിരതരാവണം നിങ്ങൾക്കിഷ്ടമുള്ള നല്ല കർമ്മം ചെയ്യുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് പൊന്നാട പ്രതീക്ഷിക്കരുത് ബൊക്കെ പ്രതീക്ഷിക്കരുത് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കരുത് പത്മശ്രീ പ്രതീക്ഷിക്കരുത് പരമപവിത്രമായ ഭാരതത്തെയും ഭാരതീയരായി ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവരെയും രോഗികളെയും വിശക്കുന്നവരെയും അനാഥരെയും വൃദ്ധരെയും നിരന്തരം കർമ്മമണ്ഡലത്തിലൂടെ നന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായി മുകളിലിരിക്കുന്നൊരു ഒരു പ്രകൃതി ശക്തിയുണ്ട് അത് തുലാസിൽ വെച്ച് നിങ്ങൾ ചെയ്ത നന്മ തിന്മകള് അളക്കുമ്പോൾ പറയാൻ സാധിക്കണം ലോകത്തിന് നന്മ ചെയ്ത വ്യക്തിയാണ് ചതിച്ചും വഞ്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും നിങ്ങൾ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ശ്രമിക്കണം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ച് അകത്താക്കണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്റെ ഉള്ളിലാവണം എന്നുള്ളിലാവണം ജഗതീശ്വര ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം ജഗതീശ്വര നല്ല വരികള് പഠിക്കണം നിങ്ങൾക്കത് സാധിക്കും അതേപോലെ ഒരു വരി കൂടി പറയാം ഭാരതത്തില് സനാതന ധർമ്മം അവഹേളിക്കപ്പെടുന്നു ശക്തിയായിട്ട് പ്രധാനമായും ചെയ്യുന്നത് ക്രൈസ്തവരാണ് ഇരുപത്തൊൻപതിനായിരം പേര് ഓരോ ദിവസവും മതമാറുന്നു മാറുന്നു അവഹേളിച്ചും ചതിച്ചും വഞ്ചിച്ചും അറുപത്തൊൻപതിനായിരം കോടി രൂപ ഇതിനായി ഭാരതത്തിലേക്ക് ഒഴുകുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷം ഫുൾ ടൈം വർക്കേഴ്സ് ഭാരതത്തെ ക്രൈസ്തവവൽക്കരിക്കാൻ നിൽക്കുന്നു കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച ടി വിയിൽ കണ്ടത് കേട്ടത് ഒരു മാസം മുമ്പ് ഒരു ബിഷപ്പ് രണ്ടായിരത്തോളം വരുന്ന ക്രിസ്ത്യാനികളോട് കൈ രണ്ടും ഉയർത്തി പറയുന്നു രണ്ടായിരത്തി ഇരുപതാം ആണ്ടാകുമ്പോൾ ഭാരതത്തെ പാർലമെന്റ് സമ്മേളനം ഭാരത പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് ബൈബിള് വായിച്ചിട്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് അത് കേട്ട രണ്ടായിരത്തോളം വരുന്ന കുഞ്ഞാടുകള് കൈ തലയ്ക്ക് മുകളിലാക്കി കൈയടിച്ച് സന്തോഷം ബിഷപ്പിനോട് അറിയിച്ചു ഗോപാലകൃഷ്ണന് നിങ്ങളോട് പറയാനുള്ളത് പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തെ അടിച്ചൊടച്ച് തകർത്ത് മുമ്പോട്ട് പോകുന്നത് പുറത്തുള്ളവരല്ല അകത്തുള്ളവരാണ് തിരിച്ചറിയണം ഗോപാലകൃഷ്ണൻ ഒരു മതത്തോടും എതിർപ്പുമില്ല അനുകൂലമില്ല പക്ഷേ ഒന്നുണ്ട് ഈ രാഷ്ട്രത്തെയും ഈ ധർമ്മത്തെയും അവസാനത്തെ ശ്വാസം വരെ അതിനെ സംരക്ഷിക്കാൻ ഈ ശരീരത്തില് ഉള്ളയിടത്തോളം അത് മാത്രമായിരിക്കും എൻ്റെ ജീവിതം ഒരു ഓരോ ഹിന്ദുവിനോടും ഞാൻ പറയുന്നു ഈ രാഷ്ട്രത്തിന്റെ ധർമ്മം പഠിക്കുക പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക ഞങ്ങൾക്കൊരു അമ്പലമുണ്ട് അവിടെ എല്ലാ മതത്തിലുള്ളവരെയും ഞങ്ങൾ പ്രവേശിപ്പിക്കാറുണ്ട് ആ അമ്പലത്തിലെ ഉത്സവം തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് എല്ലാ വർഷത്തെയും ഉത്സവം ദുഃഖ വെള്ളിയാഴ്ച ശനിയാഴ്ച ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഈ വർഷം ഏപ്രിൽ ആറ് ഏഴ് എട്ട് അടുത്ത മാസം എത്രയോ ക്രിസ്ത്യാനികൾ അവിടെ വരാറുണ്ട് എത്രയോ മുസ്ലിങ്ങൾ വരാറുണ്ട് ഞാൻ ചിലപ്പോ പറയാറുണ്ട് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായി മതം മാറിയാൽ നമുക്ക് ദുഃഖമുണ്ട് എന്നാൽ അവർ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് ഉത്തരം ഞാൻ പറയുന്നില്ല എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ധാരാളം ക്രിസ്ത്യാനികൾ ധാരാളം മുസ്ലിങ്ങൾ രാവിലത്തെ സ്വാമിമാരുടെ പ്രഭാഷണം കേട്ട് അസാധാരണമായി സനാതന ധർമ്മത്തെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നുണ്ട് അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെങ്കിലും വഴി തുറന്നു കൊടുക്കേണ്ടത് നമ്മളാണ് എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വ്യാഴാഴ്ച ദിവസം പോകുമ്പോൾ കാണാറുണ്ട് എണ്ണൂറും തൊള്ളായിരവും ക്രിസ്ത്യാനികള് പുറത്ത് നിന്നുകൊണ്ട് തൊഴുന്നു ഗുരുവായൂരപ്പനെ ഒരിക്കൽ ഒരു ക്രിസ്ത്യാനി കുന്നംകുളത്ത് വന്ന എന്നോട് ചോദിച്ചു ഓ ബാലകൃഷ്ണൻ സാറേ എല്ലാ വ്യാഴാഴ്ചയും ദിവാരാധനയ്ക്ക് ഞങ്ങൾ പത്തെണ്ണൂറ് ക്രിസ്ത്യാനികൾ കുടുംബസമേതം വരും എന്നാ ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റ എനിക്ക് എന്താ ഉത്തരം പറയാൻ പറ്റ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മളുടെ നമ്മുടെ ഭാരതം നിലനിൽക്കണം സനാതന ധർമ്മം നിലനിൽക്കണം ക്രിസ്ത്യാനികള് ഭാരതീയ പൈതൃകത്തെ സ്വീകരിക്കുന്നു കൊടിമരം നല്ല നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നു അവരെയും അറിയിക്കണം അവരുടെ പള്ളികളിൽ ഇതെന്റെ അഭ്യർത്ഥനയാണ് അവഹേളനമല്ല ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് പറഞ്ഞു ഇന്നലെ നെയ്യാറ്റിങ്കരയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ പത്ത് മുന്നൂറ് അമ്പലത്തിൽ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പത്തിരുന്നൂറ് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പള്ളിയിൽ യേശു ക്രിസ്തുവിന്റെ ശരീരം തിന്നാണെന്ന പേരിൽ ഗോതമ്പുണ്ട കൊടുക്കല്ലേ പ്രസാദമായിട്ട് കൊടുക്ക യേശു ക്രിസ്തുവിന്റെ രക്തമാണെന്ന് പറഞ്ഞ് വീഞ്ഞ് കൊടുക്കല്ലേ അത് യേശു ക്രിസ്തുവിന്റെ പള്ളിയിലെ തീർത്ഥമായിട്ട് കൊടുക്കാം യേശുദേവനെ ആണിയടിച്ച കുരിശ് അതിന് ഇല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ അറിയുക മഹാത്മാഗാന്ധിയെ കൊന്ന തോക്ക് എങ്ങനെയാ ആരാധ്യമാവുക മഹാത്മാഗാന്ധിയല്ലേ ആരാധ്യനാവുക യേശുദേവനെ അല്ലേ നമ്മൾ പൂജിക്കുക ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാൻ കഴിവുള്ള ആ ദൈവപുത്രനെ ആണിയടിച്ച കുരിശ് എങ്ങനെ പവിത്രമാവും മനുഷ്യൻ പാപികളാണെന്ന് ബൈബിളിൽ പറയുന്നു ഒരു പാപി മരിച്ചതിന് ശേഷം ആ പാപിയെ വേറൊരു പാപി പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്താൽ പുണ്യവാളനാവോ ഒരു പാപി മരിച്ചതിന് ശേഷം പോപ്പ് അദ്ദേഹവും മനുഷ്യനാ ആ പാപി ഈ പാപിയെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്താൽ ആവില്ല ഒരു മതത്തിന്റെ വിശ്വാസത്തെ ഗോപാലകൃഷ്ണൻ ചോദ്യം ചെയ്തതല്ല അമേരിക്കയിൽ മുപ്പത്തെട്ട് ശതമാനം ക്രിസ്ത്യാനികള് അവനവന്റെ ശവശരീരം അഗ്നിയില് ഇലക്ട്രിക് ക്രമറ്റോറിയത്തിൽ ദഹിപ്പിക്കണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്നും കേരളത്തിൽ അത് വന്നിട്ടില്ല എൻ്റെ അച്ഛന്റെയും എൻ്റെ അമ്മയുടെയും ശരീരം പെട്ടിക്കകത്ത് ചീഞ്ഞ പുഴുത്ത നാറി വർഷങ്ങളോളം മണ്ണിന്റെ അടിയിൽ കിടക്കുന്നതിന് പകരം ക്രൈസ്തവ ജനതയോട് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു ഭാരതീയമായിട്ടുള്ളത് സ്വീകരിക്കുമ്പോൾ യേശുദേവന്റെ പ്രസാദം യേശുദേവന്റെ തീർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുക യേശുദേവന്റെ ശരീരം യേശുദേവന്റെ രക്തം എന്ന് പറഞ്ഞു കൊടുക്കല്ലേ അതേപോലെ ഈ മരിക്കുന്നവരുടെ ശരീരം മണ്ണിൽ കുഴിച്ചിട്ട് ആ ചോരയും ആ നെയ്യും ചുറ്റുമുള്ള കിണറുകളിലെല്ലാം വ്യാപിക്കുന്ന വിധത്തിൽ ചെയ്യല്ലേ അഗ്നിയിൽ പഞ്ചഭൂതങ്ങളിൽ ദഹിപ്പിച്ചു തീർക്കുക ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ തൊഴുകയ്യോടെ അവരോട് ഞാൻ പറയുക മാത്രമാണ് ചെയ്തത് എന്റെ നിർദ്ദേശമല്ല അഭിപ്രായമാണ് മറ്റുള്ളവരോടെല്ലാം പറയും ഭൂമിയിൽ ശാശ്വതരല്ല നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല നൂറ് വർഷങ്ങൾക്ക് ശേഷം അടുത്ത നൂറ്റാണ്ട് ദിവസവും നമ്മൾ ഈ ഭൂമിയിലില്ല വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല ഓർമ്മിക്കണം അറിയണം ശാശ്വതമായ നന്മ ചെയ്യാൻ വേണ്ടി വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും വേണ്ടി പ്രവർത്തിക്കുക ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക് ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് വളരുക ഉയരുക ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നേടുക ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത മനസ്സ് ശരീരം ആത്മാവ് ഉയർത്തുക സഞ്ചിത കർമ്മബലം ആർജിത കർമ്മബലം പ്രാരബ്ധ കർമ്മബലം നിരന്തരം നന്മയിലൂടെ നിലനിർത്താൻ നിങ്ങൾക്ക് ജഗതീശ്വരൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ധന്യമായ വേദിയിൽ ഇത്രയും ശ്രദ്ധയോടുകൂടിയിരുന്ന എൻ്റെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ഈ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ഒരു വരി മാത്രം ഓർമ്മ വരുന്നു അഹം എന്ന സിനിമയില് തലപ്പാവ് കെട്ടിക്കൊണ്ട് മോഹൻലാല് കാല് നീട്ടിവെച്ച് നടക്കുമ്പോൾ പുറകിലൊരു പാട്ട് നിങ്ങൾക്ക് കേൾക്കാം ആ പാട്ട് നിങ്ങളുടെ പലരുടെയും ചുണ്ടിലുണ്ടാവാം അതാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു പാതിമെയ്യായ മാതാവിനോ പാതിമെയ്യായ പിതാവിനോ പത്ത് മാസം ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ അറിഞ്ഞൂടാ പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം മലയാളി അല്ലാത്ത ഗോപാലകൃഷ്ണൻ കർണാടകത്തിൽ ജനിച്ച ഗോപാലകൃഷ്ണൻ ഈ കേരളത്തിൽ വന്ന് ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ അത് കേട്ടും കേൾക്കാൻ അവസരമുണ്ടാക്കിയും എൻ്റെ മുമ്പില് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഇരുന്ന നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് നന്ദിയുണ്ട് എല്ലാവരോടും എല്ലാവരോടും നന്ദിയുണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള കൃതജ്ഞതയുണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി കുറെ കാലം എറണാകുളത്തെ എം ജി റോഡിലെ ദ്വാരക ഹോട്ടലിലെ സപ്ലയർ ആയിരുന്ന ഗോപാലകൃഷ്ണന് ഇതുപോലെയുള്ള ഒരു വേദിയിൽ ഇങ്ങനെയൊക്കെ പ്രഭാഷണം നടത്താൻ ഭാഗ്യമുണ്ടാക്കി തന്ന ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോടും കേരള ജനതയോടും ഭാരത മാതാവിനോടും സനാതനധർമ്മത്തിൻ്റെ അവകാശികളായ ഋഷിവര്യന്മാരോടും ഗോപാലകൃഷ്ണന്റെ പ്രണാമം എൻ്റെ പ്രണാമം അർപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സന്ദേശം നിരന്തരം ലഭിക്കാൻ അവിടെ ഒരു പാത്രത്തിൽ സ്ലിപ്പ് വെച്ചിട്ടുണ്ട് അതിൽ എഴുതിയിട്ടാൽ നന്നായിരിക്കും ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ യൂട്യൂബില് ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റും ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിട്ടൈന് അഞ്ച് വേദങ്ങളും അവിടെ അവൈലബിൾ ആണ് ലോകത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് വേദം കിട്ടില്ല എന്റെ രണ്ട് ഓട്ടോബയോഗ്രഫി ഉണ്ട് എൺപത് മണിക്കൂർ മൊബൈൽ ഫോണിലിട്ട് കേൾക്കാവുന്ന നാല് ജി ബി ഉള്ള ചെറിയ മെമ്മറി കാർഡ് അതും അവിടെ ഉണ്ട് അവിടെയുള്ള പുസ്തകത്തിനോ ഡികൾക്കോ ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്ക അതെല്ലാം ഈ ഭാരതത്തിന്റെ സന്ദേശമാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എഴുതി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് തൃക്കളത്തൂർ ദേവി ക്ഷേത്രത്തിൽ വന്ന് ഇത്രയും ഉജ്ജ്വലമായ ഒരു സദസ്സില് പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ ഈ വേദിയിലിരിക്കുന്നവരോട് അഭ്യർത്ഥിക്കുന്നു ഏപ്രിൽ ആറ് ഏഴ് എട്ട് തീയതികളിൽ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കേച്ചേരിക്കടുത്ത് യൂസഫ് അലി കേച്ചേരിയുടെ വീടിന്റെ പുറകില് നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉണ്ട് മഴുവഞ്ചേരിയില് മൂന്ന് ദിവസവും താമസിക്കാൻ സൗകര്യവും ഭക്ഷണവും ആത്മീയതയും ഇതേപോലെയുള്ള സന്ദേശങ്ങളും പൈതൃക കലകളും മൂന്ന് ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും എല്ലാവർക്കും സ്വാഗതം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും സ്വാതന്ത്ര്യ സ്വാഗതം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യ മധ്യപക്ഷത്തിനും സ്വാഗതം ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും സ്വാഗതം ഞാൻ തന്നെയായിരിക്കും ആത്മീയ കർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല ഞാൻ തന്നെയായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക സന്ദേശങ്ങൾ നൽകുന്നത് ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വരിക മൂന്ന് ദിവസം ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് ദിവസം അതും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ദിവസം അതേപോലെ ജൂലൈ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലെ കറുത്ത വാവാണ് രാവിലെ നാലു മണി മുതൽക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാല് വരെ പിതൃകർമ്മം നടത്തുന്നുണ്ട് ഞാൻ തന്നെയാണ് നടത്തിക്ക കഴിഞ്ഞ വർഷം ഏഴായിരം പേരുണ്ടായിരുന്നു ഈ വർഷവും അതിന് സൗകര്യം ഉണ്ടായിരിക്കും ജൂലൈ മാസം പതിനെട്ടാം തീയതി ധന്യമായ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഈ പ്രഭാഷണം സംഘടിപ്പിച്ച തൃക്കളത്തൂർ പള്ളിമറ്റത്ത് ദേവീക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും എല്ലാവർക്കും വേണ്ടി നിറഞ്ഞ കൈകളോടുകൂടി പ്രാർത്ഥിക്കുന്നു ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം നമസ്കാരം ഭക്തജന ഭക്തജനങ്ങളെ ഭക്തജനങ്ങളെ നവീകരണ കലശം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാവനമായ ഈ ക്ഷേത്ര സന്നിധിയിൽ ഇത്രയും ലളിതവും വിജ്ഞാനപ്രദവുമായ ഒരു പ്രഭാഷണം നടത്തി നമ്മളെ കോൾമേർ കൊളിപ്പിച്ച ശ്രീ ഗോപാലകൃഷ്ണൻ സാറിന് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ അമ്മേ നാരായണ ദേവി നാരായണ